സമ്പൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങൾക്ക് വിനീത പ്രണാമം Indian Institute of Scientific Heritage അത്യന്താധുനിക ശാസ്ത്രീയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിപുരാതനമായ ഭാരതീയ പൈതൃകം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മഹായജ്ഞത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു രണ്ടായിരം എ ഡി മുതൽക്ക് കഴിഞ്ഞ എട്ട് വർഷങ്ങളായി അല്ലെങ്കിൽ ഏഴര വർഷങ്ങളായി ഭാരതീയ പൈതൃകത്തിൻ്റെ സമസ്ത വിഷയങ്ങളും അതികഠിനമായ ഗവേഷണത്തിലൂടെ പഠനത്തിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിന് സാധിച്ചു അനവധി സി ഡികളും വി സി ഡികളും പുസ്തകങ്ങളും ബ്രോഷറുകളും അതേപോലെ കാസറ്റുകളും T V radio C D മാധ്യമങ്ങളിലൂടെയും പ്രിൻ്റ് മീഡിയയിലൂടെയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിന് ഈ മഹായജ്ഞം നിർവഹിക്കാൻ സാധിച്ചത് നൂറുകണക്കിന് സംഘടനകൾ ആയിരക്കണക്കിന് നിസ്വാർത്ഥരായ പ്രവർത്തകർ ശാന്തരായി പേരിനും പ്രസിദ്ധിക്കും ഒന്നിനും നോക്കാതെ ഒന്നിനെയും കാത്തു നിൽക്കാതെ സ്വന്തം രാഷ്ട്രത്തിൻ്റെ മഹത്വമേറിയ പൈതൃകം പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള മഹായജ്ഞത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് മാത്രമാണ് തൃശ്ശൂരിൽ Indian Institute of Scientific Heritage വലിയൊരു നാഷണൽ ഹെറിറ്റേജ് സെൻറ്റർ നിർമ്മിക്കുന്ന ആ മഹായജ്ഞത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസിലുള്ള ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി മൂന്ന് അവസാനം മുതൽക്ക് വളരെ ചെറിയ തോതിൽ കർമ്മമണ്ഡലത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവിടെ ഒരു നാഷണൽ ഹെറിറ്റേജ് സെൻ്റർ ഉണ്ട് ആധുനിക വിഷയവും പുരാതന വിഷയവും കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ ലൈബ്രറി ഉണ്ട് ഓഡിറ്റോറിയം ഉണ്ട് ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഒരു ക്യാൻറ്റീൻ മ്യൂസിയം ഭാരതീയ വിദ്യാവിഹാർ എന്ന സ്കൂള് ഭാരതീയ ശിശുവിഹാർ എന്ന ഒരു ശിശു സദനം കൂടാതെ മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം ഭാരതീയ പൈതൃകത്തിൻ്റെ സമഗ്ര വിഷയങ്ങളും കൈകാര്യം ചെയ്യാനും പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ആ മഹായജ്ഞത്തിൻ്റെ വളർച്ചയ്ക്ക് നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള സഹായവും സഹകരണവും വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സാമ്പത്തികമായും ശാരീരികമായും നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും ഇല്ലാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിന് വലിയ യജ്ഞം ഏറ്റെടുക്കാൻ സാധ്യമല്ല രണ്ടായിരത്തി പത്ത് ഡിസംബർ മുപ്പത്തൊന്നിന് പത്ത് കോടി ജനങ്ങളിലേക്ക് ഭാരതീയ സന്ദേശം എത്തിക്കാനുള്ള മഹായജ്ഞം അതിനുശേഷവും തുടർന്നുകൊണ്ടേയിരിക്കും ആ മഹായജ്ഞം ഒരു വ്യക്തിയോ ആയിരം വ്യക്തികളോ വിചാരിച്ചാൽ സാധിക്കില്ല ദേശദേശാന്തരങ്ങളിലുള്ള ഭാരതീയർ അവർ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിമോ ആരുമാകട്ടെ ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ ആരുമാകട്ടെ ഈശ്വര വിശ്വാസിയോ നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആരുമാകട്ടെ അവരുടേതുകൂടിയായ ഈ പൈതൃകം ജനലക്ഷങ്ങളിലേക്ക് ജനകോടികളിലേക്ക് ഭാരതീയർക്കും ഭാരതീയരല്ലാത്തവർക്കും എത്തിക്കാനുള്ള മഹായജ്ഞത്തിൽ നിരന്തരം പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഭാരതീയ വിദ്യാവിഹാറിൻ്റെ ഉജ്ജ്വലമായ ഒരു കെട്ടിടം വളർന്നുകൊണ്ടേയിരിക്കുന്നു B S S computer college vocational training college ഇവയെല്ലാം നിരന്തരം തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിക്ക് കേച്ചേരിക്കടുത്തുള്ള മഴുവഞ്ചേരി എന്ന സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി സമുജ്വലമായ രീതിയിൽ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അത് വളരുന്നു വികസിക്കുന്നു നിങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാകണം Indian Institute of Scientific Heritage ഈ യജ്ഞം ഏറ്റെടുക്കുന്ന വേളയിലും ഏറ്റെടുത്ത വേളയിലും അതേപോലെ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങളോടും പറയാനുള്ളത് ബൊക്കയ്ക്ക് വേണ്ടിയോ പൊന്നാടയ്ക്ക് വേണ്ടിയോ പത്മശ്രീക്ക് വേണ്ടിയോ പ്രവർത്തിക്കരുത് പരമപവിത്രമായ ഭാരതത്തിൻ്റെ ഉജ്ജ്വലമായ അറിവ് ലോക ജനതയുടെ മുമ്പിൽ എത്തിക്കാനുള്ള മഹായജ്ഞത്തിൻ്റെ അവകാശികൾ നമ്മളാണ് ആ പൈതൃകത്തിൻ്റെ അവകാശികൾ നമ്മളാണ് നമ്മുടെ പൈതൃകത്തിൻ്റെ നന്മകൾ ലോക ജനതയിൽ എത്തിക്കാനും അതിൽ തിന്മകളുണ്ടെങ്കിൽ ഇല്ലാതെയാക്കാനും കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കാനുമുള്ള ആ യജ്ഞത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം Indian Institute of Scientific Heritage രാവും പകലും പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുടെ സഹായ സഹകരണം കൊണ്ടും അനുഗ്രഹാശിസുകൾ കൊണ്ടും നമ്മുടെ പൈതൃക ഗ്രന്ഥങ്ങളും അറിവുകളും എല്ലാം നൂറുകണക്കിന് സി ഡികളും വി സി ഡികളുമായിട്ട് ഡി വി ഡികളുമായിട്ട് പുറത്തേക്ക് ഇറക്കുകയാണ് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ രാഷ്ട്രത്തിൻ്റെ നന്മ നിറഞ്ഞ പൈതൃകത്തിൻ്റെ അവകാശികളായവർക്ക് അത് പഠിപ്പിക്കണം അറിയാനുള്ള അവസരമുണ്ടാക്കണം അതിലുള്ള എല്ലാ അറിവുകളും ആത്മാഭിമാനമുണ്ടാക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കണം അതിനകത്തുള്ള അറിവുകൾ ലോക ജനതയുടെ മുമ്പിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടാൻ വേണ്ടിയിട്ട് പഠിക്കണം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ പഠിച്ചു പഠിപ്പിക്കാനുള്ള സന്മനസ്സുണ്ടാവണം എൻ്റെ അമ്മയെ ചികിത്സിക്കുമ്പോൾ ഞാൻ പത്മശ്രീയും മറ്റൊന്നും പ്രതീക്ഷിക്കാറില്ല അതേപോലെ എൻ്റെ രാഷ്ട്രത്തെ ചികിത്സിക്കുമ്പോൾ അവിടെ ഒരു പുരസ്കാരത്തിനും അവകാശവുമില്ല ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു നമുക്ക് നമ്മുടേതായ മഹായജ്ഞം ഇഹൽപകവാസം വെടിയുന്നതിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് പരമപവിത്രമായ ഭാരതത്തിൻ്റെ നന്മ നിറഞ്ഞ അറിവുകൾ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും എല്ലാവർക്കും എത്തിക്കാനുള്ള ആ മഹായജ്ഞത്തിൽ നിങ്ങൾ ലോകത്തിലെ ഏത് രാജ്യത്തിൽ താമസിക്കുന്നവരാണെങ്കിലും അവിടെ എല്ലാം എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് W W W dot I I S H dot O R G W W W dot I I S H dot O R ജിയിൽ എല്ലാ അറിവുകളും ഉണ്ട് തേഴ്സ്ഡേ മെസ്സേജുകളുണ്ട് ഓൺലൈനായിട്ട് നമുക്ക് ധാരാളം സന്ദേശങ്ങൾ അതിൽ നിന്ന് ലഭിക്കും ധാരാളം സി ഡികളും കാസറ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം അതിലുണ്ട് പഠിക്കാനും പഠിപ്പിക്കാനും ലോകത്തിൽ എവിടെയായാലും നമുക്ക് സാധിക്കും നിങ്ങൾ ഏത് മതവിശ്വാസിയാണെങ്കിലും ഏത് ഈസവിശ്വാസിയാണെങ്കിലും അത് പഠിച്ച് പഠിപ്പിക്കാൻ ഇന്ന് സൗകര്യമുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ സി ഡികളും കാസറ്റുകൾക്കും ഒന്നിനും കോപ്പി റൈറ്റ് ഇല്ല അത് പ്രചരിപ്പിക്കാനുള്ള മഹായജ്ഞത്തിൽ നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ആ മഹായജ്ഞം ഏറ്റെടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് എന്നും ഓർമ്മിപ്പിക്കുന്നു എന്നെങ്കിലും നിങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിനെ ബന്ധപ്പെടണമെന്ന് തോന്നുകയാണെങ്കിൽ Indian Institute of Scientific Heritage Thiruvananthapuram പതിനെട്ട് ഇന്ത്യ എന്നെഴുതിയാൽ ഞങ്ങളെ ബന്ധപ്പെടാൻ സാധിക്കും അതേപോലെ തൃശ്ശൂരിലുള്ള നാഷണൽ ഹെറിറ്റേജ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ National Heritage Centre Thrissur six eight zero five zero one six eight zero five zero വണ്ണിലൂടെ അവിടെ ബന്ധപ്പെടാൻ സാധിക്കും സമഗ്രമായ ഭാരതീയ അറിവുകൾ പഠിച്ച് പഠിപ്പിക്കാനുള്ള മഹായജ്ഞത്തിൽ നൂറുകണക്കിന് പുസ്തകങ്ങളും നൂറുകണക്കിന് സി ഡികളും നൂറുകണക്കിന് ബ്രോഷറുകളും അതേപോലെയുള്ള സംവിധാനങ്ങളുമായി Indian Institute of Scientific Heritage മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ സഹായങ്ങളും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അക്ഷരാർത്ഥത്തിൽ അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കണമെങ്കിൽ അതിന് സർവ്വവിധത്തിലുള്ള സാമ്പത്തികവും മനുഷ്യ വിഭവശേഷി മാനുഷ വിഭവശേഷിയോടുകൂടിയ പ്രവർത്തനങ്ങൾ ചേർത്താലേ അത് വളരുള്ളൂ ഉയരുള്ളൂ തളരാതെ മുമ്പോട്ട് പോവുള്ളൂ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു നിങ്ങളുടെ സഹായ സഹകരണങ്ങളോടുകൂടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിനെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും പഠിക്കുക പ്രചരിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക അഭിനന്ദിക്കുക തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അറിയിക്കുക പരിഹാര മാർഗങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഓരോ നിമിഷവും ഈ മഹായജ്ഞത്തിന് വേണ്ടി തന്നെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ ഉപദേശവും സഹായവും വളരെ വളരെ വിലപ്പെട്ടതാണെന്ന് അറിയിക്കുന്നു ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് പ്രണാമം നമസ്കാരം